ഓം ശാന്തി ശാന്തി ശാന്തി ആ ശാന്തിക്ക് ഓം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പീസ് പീസ് പീസ് രണ്ട് ഉണ്ട് അതിൽ ശരിക്കുള്ള പീസ് ആ സമാധാനം അതിന് ഈശ്വരാവതാരമായ ശ്രീകൃഷ്ണൻ നിലത്തേക്ക് ഇറങ്ങി വന്ന് പോസ്റ്റ്മാനെ പോലെ മെസഞ്ചറായി തീരുക can we do that in our life can we go down up to this level? Not that we are avataras. നമ്മളൊക്കെ വലിയ സാധനങ്ങളാ ആ ഈശ്വരൻ തന്നെ ലെവലിലേക്ക് എത്തിക്കുക എന്നിട്ട് കയറുകൊണ്ട് കെട്ടുമ്പോൾ കെട്ടിയ വ്യക്തിയെ ഒന്ന് കാണിച്ചു കൊടുക്കുക ഐ ഐ എന്ന ക്യാപിറ്റൽ അക്ഷരം ശ്രീകൃഷ്ണൻ ദുര്യോധനന് കാണിച്ചു കൊടുത്ത് തിരിച്ചു വന്നു അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ ഒരു കാര്യവും കൂടി ചെയ്തിട്ടുണ്ട് കുന്തിയോട് പറഞ്ഞു ഗാന്ധാരിയുടെ മാനസികാവസ്ഥ എന്താണ് യുദ്ധത്തില് കുന്തി ഗാന്ധാരിയുടെ കാല് തിരുമാറുണ്ട് ഭക്ഷണം കൊടുക്കാറുണ്ട് സർവതും ചെയ്യാറുണ്ട് ഒരു സ്പയ്യെ പോലെ കുന്തിയോട് ചോദിച്ചു എന്നെങ്കിലും ഗാന്ധാരി ദുര്യോധനൻ മുമ്പിൽ വരുമ്പോൾ തലയ്ക്ക് കൈവച്ചു വിജയീഭവ എന്ന് അനുഗ്രഹിക്കുമോ എന്ന് കുന്തിയോട് ചോദിച്ചു കുന്തി പതുക്കെ ഗാന്ധാരിയോട് പലതും പലതും പലതും സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ശ്രീകൃഷ്ണനെ അറിയിച്ചു ഒരിക്കലും ഗാന്ധാരി ദുര്യോധനനെ വിജയീഭവ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കില്ല എങ്കിൽ ജയിച്ചു you just see the far sightedness ശ്രീകൃഷ്ണന്റെ ഫാർ സൈറ്റഡ്നെസ് അത് തന്നെ സംഭവിച്ചില്ലേ ഈ ദുര്യോധനൻ സർവതും തെളിഞ്ഞതിന് ശേഷം ഗാന്ധാരിയുടെ അടുത്ത് വന്ന് യുദ്ധത്തിന് മുമ്പ് കൈകൂപ്പിക്കൊണ്ട് ആ സീനിൽ നമ്മൾ നിൽക്കുകയാണെന്ന് വിചാരിക്കുക അമ്മേ ഗാന്ധാരി അനുഗ്രഹിക്കണമേ അമ്മ കൈയെടുത്ത് അനുഗ്രഹിച്ചത് എന്താണെന്ന് അറിയാമോ ഗാന്ധാരി എന്ന അമ്മ അനുഗ്രഹിച്ചത് ഇന്നത്തെ അമ്മമാർക്ക് പറ്റുമോ എന്ന് നോക്കുക യഥോ ധർമ്മ തഥോ ജയ ജയിക്കുമെന്ന് പറഞ്ഞില്ല വിജയീ ഭവ എന്ന് പറഞ്ഞില്ല ദീർഘായുഷ്മാൻ ഭവ എന്ന് പറഞ്ഞില്ല അമ്മയുടെ മുമ്പില് ഒന്നാം ദിവസം ഏഴാം ദിവസം പതിനൊന്നാം ദിവസം പതിനേഴാം പതിനാറാം ദിവസം വന്നു ഹതേ ഭീഷ്മേ ഹതേ ദ്രോണേ ഹതേ കർണേ മഹാരഥേ ശല്യോ ആശാ രാജൻ ശല്യോ ജേഷതി പാണ്ഡവാൻ അമ്മേ ഭീഷ്മര് മരിച്ചു ദ്രോണര് മരിച്ചു സമാരാധ്യനായ കർണൻ മരിച്ചു എന്റെ മനസ്സിൽ ഇനിയും ആഗ്രഹമുണ്ട് പതിനെട്ട് ദിവസം അടുക്കാൻ പോകുന്നു ചിലപ്പോൾ ശല്യരുടെ നേതൃത്വത്തില് കൗരവർ ജയിക്കുകയാണെങ്കിൽ അവസാനത്തെ വാക്കെന്ന രീതിയിൽ ഹേ ഗാന്ധാരി അമ്മയെ അനുഗ്രഹിക്കണം അന്നും അമ്മ പറഞ്ഞു യഥോ ധർമ്മസ്തോ ജയ തിരിഞ്ഞു നിന്ന ദുര്യോധനൻ പറഞ്ഞു അടുത്ത പത്ത് ജന്മമുണ്ടെങ്കിൽ ഇതേ അമ്മയുടെ ഗർഭത്തിൽ ജനിക്കാൻ ഈശ്വര അനുഗ്രഹിക്കണമേ ഈ മഹാഭാരത യുദ്ധമല്ലേ ധർമ്മയുദ്ധം അമ്മയോട് ദേഷ്യം കാണിച്ചില്ല ദുര്യോധനൻ ഇനി പത്ത് ജന്മമുണ്ടെങ്കിൽ ഗാന്ധാരിയുടെ പുത്രനായി ജനിക്കണം ശ്രീകൃഷ്ണൻ കാൽക്കുലേറ്റ് ചെയ്തു ഗാന്ധാരി അനുഗ്രഹിക്കില്ല ഗാന്ധാരി അനുഗ്രഹിച്ചാൽ അർജുനനും ഭീമനും ആർക്കും തന്നെ ദുര്യോധനനെ വധിക്കാൻ സാധ്യമല്ല എന്നിട്ട് അതേ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഒരു ഉപദേശം തന്നിട്ടുണ്ട് സമശത്രൗ ച മിത്രേച്ച തഥാ ബാക്കിയുള്ളത് ഞാൻ പിന്നീട് പറയാം ആ ശത്രുവിനോടും മിത്രത്തോടും ഒരേപോലെ പെരുമാറണമെന്ന് പറഞ്ഞ ശ്രീകൃഷ്ണൻ ധർമ്മപുത്രാദികൾക്ക് വേണ്ടി എന്തെല്ലാം അനുഭവിച്ചു ഒരിക്കലും ശ്രീകൃഷ്ണന് പരിധിക്കപ്പുറം വെറുപ്പ് കൗരവരോട് തോന്നിയിട്ടില്ല പരിധിക്കപ്പുറം അറ്റാച്ച്മെന്റ് പാണ്ഡവരോട് തോന്നിയിട്ടില്ല ഇത് നമ്മൾ എപ്പോഴാ അറിയുക രണ്ടുപേരും ദുര്യോധനൻ ഒരു വശത്ത് ധർമ്മപുത്രാദികൾ ഒരു വശത്ത് ശ്രീകൃഷ്ണന്റെ ബെഡ്റൂമിലേക്ക് വരിക ഇങ്ങനെ ബെഡ്റൂമിലേക്ക് വരുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യ വന്നതിന് ശേഷം ധർമ്മപുത്രര് ശ്രീകൃഷ്ണന്റെ കാല് തൊട്ട് വന്നിക്കുന്നു തലയിൽ വെക്കുന്നു ഇപ്പുറത്ത് ദുര്യോധനൻ അല്പം അഹങ്കാരത്തോടു കൂടി അവിടെ വന്ന് തൊഴുതു നിൽക്കുന്നു എടാ കൃഷ്ണ എന്ന് വിളിച്ചില്ല എന്ന് മാത്രം എന്നിട്ട് ശ്രീകൃഷ്ണൻ പകുതി കണ്ണടച്ചിരിക്കുക ഒരല്പം കള്ളസൂത്രം ഇപ്പോഴത്തെ ചില തൃശ്ശൂരിലെ എം എൽ എമാരെ പോലെ ഏതായാലും ആ കൂടി ഇങ്ങനെ നോക്കിയിരിക്കാം എന്നിട്ട് എന്താ വേണ്ടേ പേർക്കും നമ്പൂതിരി ചോദിക്കുന്ന ശൈലിയിലൊന്ന് ചോദിച്ചു നോക്ക എന്താ വന്നേ എന്താ രണ്ടു പേർക്കും അപ്പൊ ദുര്യോധനൻ എടുത്തു ചാടി ആദ്യം പറഞ്ഞു അങ്ങയുടെ സൈന്യത്തെ ഞങ്ങൾക്ക് വേണം എടുത്തോളാൻ പറഞ്ഞു ലോക ചരിത്രത്തില് ഏത് വിധത്തിലുള്ള ഒരു യുദ്ധവും ഏത് വിധത്തിലുള്ള ഡ്രാമയും എടുക്ക അതല്ലെങ്കിൽ നാടകം എടുക്ക എവിടെയെങ്കിലും ഒരു രാജാവ് ഒരു പക്ഷത്ത് അതേ രാജാവിന്റെ സൈന്യങ്ങൾ ശത്രുപക്ഷത്ത് വന്ന കഥയുണ്ടോ ചരിത്രമല്ല forget about the history but is there any story in the whole world where the king is with part one and the soldiers of the king are with part two Mahabharata യുദ്ധത്തിൽ മാത്രമേ അത് സംഭവിച്ചിട്ടുള്ളൂ എടുത്തോളാൻ പറഞ്ഞു ദുര്യോധനാദികളോട് എന്നിട്ട് ധർമ്മപുത്രരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടത് അങ്ങ് വരണം കൂട്ടത്തില് നമ്മൾ സ്വാഭാവികമായിട്ടും വിശ്വസിക്കും വിചാരിക്കും ശ്രീകൃഷ്ണന്റെ കയ്യില് ഈ ഗുരുവായൂർ പപ്പടം മാതിരിയുള്ള ചക്രം ഉണ്ടല്ലോ ആ ചക്രം വെച്ചിട്ട് ഇത് നിങ്ങളൊക്കെ വകവരുത്താൻ സാധിക്കുമല്ലോ ആസ് സിമ്പിൾ ആസ് ദാറ്റ് കയ്യിൽ നിന്നൊന്ന് വിട്ടാൽ സൂര്യനെ മറയ്ക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ് ചക്രം എന്ന് ആ യുദ്ധത്തിനിടയ്ക്ക് തെളിയിക്കാൻ വേദവ്യാസ മഹർഷി മറന്നില്ല അതിനിടയ്ക്കത് തെളിയിച്ചു ആ ചക്രം ഉപയോഗിച്ച് ശ്രീകൃഷ്ണൻ പതുക്കെ ഇരുന്ന് ഒന്ന് തീർത്തിട്ട് വാടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ മുഴുവനും തീർത്തിട്ട് റേഷൻ കാർഡും കൊണ്ട് അങ്ങേര് തിരിച്ചു വന്നേനെ പക്ഷെ സംഭവിച്ചില്ല ആദ്യം ധർമ്മപുത്രർക്ക് വാക്കു കൊടുത്തപ്പോൾ പറഞ്ഞു ഒരു കണ്ടീഷൻ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടാകും ഒരായുധവും ഞാൻ ഉപയോഗിക്കില്ല ആദ്യത്തെ ഭഗവത്ഗീതയിലെ വരി സമശത്രൗച മിത്രേച്ച തഥാമാന അപമാനയോഹോ ശീത ഉഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിത രണ്ടുപേരോടും എനിക്ക് അറ്റാച്ച്മെന്റ് ഇല്ല രണ്ടുപേരോടും എനിക്ക് എതിർപ്പില്ല ഞാൻ അസ്ത്രമെടുത്താൽ ഞാൻ ശസ്ത്രമെടുത്താൽ അവതാരമൂർത്തിയായ ശ്രീകൃഷ്ണൻ ഒരു ഭാഗത്തിന്റെ പക്ഷം ചേർന്നു എന്ന് വരില്ലേ അത് വരുത്തരുത് എത്ര ആ ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഏത് യൂണിവേഴ്സിറ്റിയിലെ മാനേജ്മെന്റ് പഠിച്ചിട്ട് ആ ശ്രീകൃഷ്ണൻ ഈ തിയറി കിട്ടിയത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും അല്ല കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അങ്ങേര് പഠിച്ചിരുന്നെങ്കിൽ അങ്ങേര് ഒരു കാരണവശാലും കുരുക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പോലും അങ്ങേര് പോവില്ലായിരുന്നു അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ കൃത്യമായിട്ട് വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ അൺബയസ്ഡ് റാഷണൽ സയന്റിഫിക് ഒരാളോടും അറ്റാച്ച്മെന്റ് ഇല്ലാതെ നോൺ ലീനിയന്റ് അപ്രോച്ച് ഇടയ്ക്ക് അല്പം മുമ്പ് അരമണിക്കൂർ സമയം ഭാഗവതത്തിന്റെ സംക്ഷിപ്തം ആറ് അധ്യായത്തിന്റെ സന്ദേശമായി തന്നപ്പോൾ ഒരു കാഞ്ഞിരക്കുരുവിന്റെ ഇലയെക്കുറിച്ച് പറഞ്ഞു വൈരാഗ്യം വൈരാഗ്യം എന്ന് എന്താ ഈ വൈരാഗ്യം പലപ്പോഴും നമുക്ക് മലയാളികൾക്കുള്ള വൈരാഗ്യമല്ല ഡിറ്റാച്ച്മെന്റ് വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ എന്ന് പരീക്ഷത്തിനോട് ശ്രീകൃ ശ്രീശുഖ ബ്രഹ്മർഷി പറഞ്ഞ ആ ഡിറ്റാച്ച്മെന്റ് ശ്രീകൃഷ്ണന്റെ കർമ്മത്തിൽ മുഴുവനും നമുക്ക് കാണാൻ സാധിക്കും അതേ ശ്രീകൃഷ്ണന്റെ അടുത്ത് സർവനാശം വരുത്തുന്നതിന് മുൻപ് അർജുനനെയും ധർമ്മപുത്രരെയും ഭീമനെയും വിളിച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഹേ അർജുന നിനക്ക് ഭീഷ്മരെ കൊല്ലാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അർജുനൻ പറഞ്ഞു നിഷ്പ്രയാസം ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഗോതമ്പിന്റെ പൊടിമാതിരി ഞാൻ ഭീഷ്മരെ വധിക്കാൻ എനിക്ക് സാധിക്കും കൃഷ്ണൻ പറഞ്ഞു സാധ്യമല്ല അർജുന ഭീഷ്മരുടെ ശരം നിന്റെ അയൽവക്കത്ത് കൂടെ പോയാൽ മുഷാറഫിനെ പോലെ ഒന്നും ആയിരിക്കില്ല നീയ് എൻറ്റയർലി ഡിഫറെന്റ് പേഴ്സണാലിറ്റി അതുകൊണ്ട് കുറേ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ധർമ്മപുത്രനും അർജുനനും മനസ്സിലായി ഇത് അത്ര കളിയായിരിക്കില്ല എന്നിട്ട് രണ്ടുപേരും പതുക്കെ ശ്രീകൃഷ്ണനോട് ചോദിച്ചു ഭീഷ്മരെ ഞങ്ങൾക്ക് ബൈ ചാൻസ് പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യുക ബൈ ചാൻസ് പറ്റിയില്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട രണ്ടുപേരും എട്ട് മണി കഴിഞ്ഞാൽ തലയ്ക്ക് മുണ്ടിട്ടോണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു രണ്ടുപേരോടും അങ്ങനെ അർജുനനും തലയ്ക്ക് മുണ്ടിട്ടോണ്ട് വന്നു ധർമ്മപുത്രരും മുണ്ടിട്ടോണ്ട് വന്നു നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം സൂര്യാസ്തമയം കഴിഞ്ഞാൽ ഇല്ലല്ലോ അവിടെ ചെന്നു അവിടെ ചെന്ന് ഭീഷ്മരുടെ കൂടാരത്തിന്റെ അടുത്ത് വന്ന് പതുക്കെ കോളിംഗ് ബെല്ലടിച്ചു ഇന്നത്തെ കോളിംഗ് ബെല്ലല്ല അന്നത്തെ കോളിംഗ് ബെല്ല് കുറച്ചും കൂടി ഐശ്വര്യമുണ്ട് ആ കോളിംഗ് ബെല്ലടിച്ചു കഴിഞ്ഞപ്പോ ഭീഷ്മരകത്ത് നിന്ന് ചോദിച്ചു കൃഷ്ണനും അർജുനനും ധർമ്മപുത്രരും അല്ലേ വന്നത് അതെ എന്നെ കൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് ചോദിക്കാനല്ലേ വന്നത് അതെ എത്ര കൃത്യമായിട്ട എന്താ നിങ്ങൾ വരാൻ കാരണം കൃഷ്ണൻ പറഞ്ഞിട്ടല്ലേ അതെ മൂന്നതേകൾ മൂന്നേ മൂന്നതേകളാണ് കാരണം അവിടെ വന്നത് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടേ ഇവർക്ക് വരാൻ സാധിക്കുള്ളൂ കാരണം ഭീഷ്മർ എന്ന് പറയുന്ന അത്രയും ഓർഡിനറി കപ്പാസിറ്റി ഒന്നുമല്ല ഹൈ ലെവൽ എഞ്ചിനീയറാ ആ പാർട്ടിയുടെ മുമ്പിൽ മന്ത്രാക്ഷരം ഉപയോഗിച്ച് ബാച്ചിലേഴ്സിന്റെ സർവ്വ ബ്രഹ്മചര്യ ശക്തിയും ഉപയോഗിച്ച് ഒന്ന് അടിച്ചു തെറിപ്പിച്ച ചിലപ്പോ ശൂലത്തിന്റെ കൂട്ടത്തിൽ അർജുനൻ അപ്പുറത്തെ കടലിൽ ചെന്ന് വീണു വരും ഇത് ശ്രീകൃഷ്ണൻ അറിയാം ഫാർ സൈറ്റഡ്നെസ് എന്നിട്ട് അർജുനൻ ചോദിച്ചു അങ്ങയെ കൊല്ലേണ്ടത് എങ്ങനെയാണ് എന്ന് just you think you are in that site ആ സൈറ്റിൽ വന്നിട്ട് ലോകത്തിൽ ഏതെങ്കിലും ഒരു ഡ്രാമയില് അങ്ങയെ കൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് ഒന്ന് ചോദിക്കാൻ സാധിക്കോ ചിലർക്ക് തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് ഒരാൾക്കല്ല പലർക്കും തൃശ്ശൂരിലുള്ള ഒരാളെ വന്ന് അങ്ങക്ക് ചെകിടത്ത് എങ്ങനെയാ രണ്ട് തരേണ്ടത് എന്ന് ചോദിക്കണം എന്നുണ്ട് പക്ഷെ ചോദിക്കാൻ പറ്റുമോ അത് ചോദിക്കാൻ പറ്റില്ല പക്ഷെ ഇവിടെ ശ്രീകൃഷ്ണൻ ചോദിപ്പിച്ചു ശ്രീകൃഷ്ണൻ അത് ചോദിപ്പിച്ചു കാരണം നിങ്ങൾ അതിന് പരിധിയൊന്നും കടന്ന വ്യക്തികളൊന്നും അല്ല നിങ്ങൾ ചെന്ന് ചോദിക്ക ഉടനെ ഭീഷ്മര് പറഞ്ഞു എന്നെ കൊല്ലാൻ വളരെ എളുപ്പമാണ് എത്ര കാലത്തോളം ശിഖണ്ഡി എന്റെ മുമ്പിൽ വരുന്നില്ലയോ അത്രയും കാലത്തോളം ഞാൻ ഈ അസ്ത്രമെടുത്ത് വെറുതെ നിങ്ങളുടെ മുമ്പിൽ കളിക്കുന്ന മാതിരി ഞാൻ എഴുതുകൊണ്ടിരിക്കും പക്ഷേ എന്നെ വധിക്കണമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത ഒരാൾ അവതരിച്ചിട്ടുണ്ട് ആ ശിഖണ്ഡി നിങ്ങളുടെ മുമ്പിൽ നിർത്തിയാൽ ഞാൻ അസ്ത്രം താഴെ വെക്കും ഇതാരാ പറയിപ്പിച്ചത് Srikrishnan management technique applied management എന്തുകൊണ്ട് theoretical management tells you that പിതൃദേവോ ഭവ അർജുനൻ ചെയ്യാൻ പോകുന്നത് പിതൃദേവോ ഭവക്കെതിര് കാരണം പിതാമഹനായ ഭീഷ്മരെ അടിച്ചു തെറിപ്പിക്കാൻ പോവുകയാണ് അതിന് ജസ്റ്റിഫിക്കേഷൻ വേണം ശിഖണ്ഡിയെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടാണ് സാധിച്ചത് ലോക ചരിത്രത്തിൽ ഒരിക്കലും തന്റെ ചെകിടത്ത് എങ്ങനെയാ എനിക്ക് രണ്ട് തരേണ്ടത് എന്ന ചോദ്യത്തിന് ഈ അടി കൊള്ളാൻ പോകുന്നവൻ ഉത്തരം നൽകിയ ചരിത്രമില്ല അവിടെ നിന്ന് തലയ്ക്ക് മുണ്ടിട്ട് ഇവരെ രണ്ടുപേരെയും ദ്രോണാചാര്യരുടെ അടുത്ത് കൊണ്ടുപോയി ദ്രോണാചാര്യരോട് ചോദിച്ചു എങ്ങനെയാ അങ്ങേ കൊല്ലേണ്ടത് അങ്ങ് അദ്ദേഹവും പറഞ്ഞു ഞാൻ മതം മാറിയ പാർട്ടിയാ ഇപ്പൊ മതം മാറ്റുന്ന മാതിരിയല്ല അദ്ദേഹം ബ്രാഹ്മണനാണ് ദ്രോണാചാര്യന് ബ്രാഹ്മണനാണ് ഒരു പ്രത്യേകതയുണ്ട് ആ ബ്രാഹ്മണ്യം ഉപേക്ഷിക്കാതെ ക്ഷത്രിയധർമ്മം സ്വീകരിച്ച് കുരുക്ഷേത്ര ഭൂമിയിൽ വന്ന ആ ദ്രോണാചാര്യര് ഏത് നിമിഷം തന്റെ അന്ത്യകർമ്മം നടത്താൻ പിണ്ടശ്രാർത്ഥ കർമാദികൾ നടത്താൻ മകനില്ല എന്നറിയുന്നുവോ അന്ന് ആ നിമിഷം കുരുക്ഷേത്ര ഭൂമിയിൽ ശസ്ത്രമേറ്റ് മരിക്കുമെന്ന് ഉറപ്പാണ് ഒരു ഇൻഫർമേഷനെ കൊടുക്കേണ്ടു അങ്ങയുടെ മകൻ ജീവിച്ചിരിപ്പില്ല ബ്രാഹ്മണനായത് കൊണ്ട് ആ ഇൻഫർമേഷൻ കേട്ടാൽ അങ്ങേര് ശസ്ത്രം താഴെ വെക്കുമെന്ന് ഉറപ്പുള്ള ശ്രീകൃഷ്ണൻ അവിടെ നിന്ന് ഒറ്റ വാക്കേ ദ്രോണാചാര്യ പറഞ്ഞുള്ളൂ ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ എന്നോട് പറയണം എൻ്റെ മകൻ മരിച്ചു എന്ന് ആ ധർമ്മയുദ്ധത്തിന്റെ വാക്കുകളുടെ ശക്തി പറയിപ്പിക്കാതെ നിവൃത്തിയില്ല ധർമ്മപുത്രരെ കൊണ്ട് ശ്രീകൃഷ്ണൻ പറയിപ്പിച്ചു പറയിപ്പിച്ചപ്പോ ഒരു കാര്യം മാത്രം ചെയ്തു എം പി മരിച്ചു എന്ന് പറഞ്ഞില്ല എം എൽ എന്ന് പതുക്കെ പറഞ്ഞു അത് മാത്രം പതുക്കെ ഒന്ന് തരം താഴ്ത്തിയിട്ട് പറഞ്ഞു മരിച്ചത് ആനയാണ് സത്യം പറഞ്ഞു സത്യം പറഞ്ഞു ഉറക്കെ പറഞ്ഞു ഉറക്കെ പറയണമെന്ന് ധർമ്മശാസ്ത്രം പറഞ്ഞിട്ടില്ലല്ലോ ധർമ്മശാസ്ത്രം ഉറക്കെ പറയണം പതുക്കെ പറയണമെന്ന് പറഞ്ഞിട്ടില്ല സത്യം പറയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് സത്യമപ്രിയം നൃതം പ്രിയം ബ്രൂയാത് ധർമ്മ സനാതന പ്രിയം ചനാ നൃതം ബ്രൂയാത് ധർമ്മ സനാതന അതുകൊണ്ട് ധർമ്മപുത്രർ അത് പറഞ്ഞു അത് എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യം ഇനി യുദ്ധ കഴിഞ്ഞൊരു സംഭവം നടന്നു അതും വളരെ രസകരമായ ഇന്നത്തെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഹസ്തിനപുരത്തിലേക്ക് എല്ലാവരും കൂടി പോവുകയാണ് പോകുന്ന സമയത്ത് ഒരു റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരാൾ മുമ്പിൽ വരണം ഇവരുടെ രഥത്തിന്റെ മുമ്പില് തോട്ടമുണ്ട് മുടുത്തുകൊണ്ട് ഒരു പെട്ടിയും കിലുക്കിക്കൊണ്ട് ഇങ്ങനെ സംഭാവനയ്ക്ക് വരുന്നവരെ പോലെ ഒരു ചാർവാക ബ്രാഹ്മണൻ വരുന്നു ചാർവാക ബ്രാഹ്മണൻ വന്ന് ശ്രീകൃഷ്ണനും ധർമ്മപുത്രരും മറ്റു പാണ്ഡവരും ഇരിക്കുന്ന ആ രഥത്തിന്റെ മുമ്പിൽ വന്ന് വിരല് ചൂണ്ടിക്കൊണ്ട് ധർമ്മപുത്രരോടൊരു ചോദ്യം ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതില് ഈ രാഷ്ട്രത്തിലുണ്ടായിരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഏത് ലെവലാണെന്നൊന്ന് ആലോചിച്ചു നോക്കുക ഇത്രയും ഉജ്ജ്വലമായി ഹസ്തിനപുരത്തിലേക്ക് ധർമ്മം വിജയിച്ച് പട്ടണപ്രവേശനം നടത്തുന്ന ശ്രീകൃഷ്ണൻ ഉൾപ്പെടെയുള്ള രഥത്തിന്റെ മുമ്പില് വെലങ്ങനെ വന്ന് നിന്ന് ചാർവാകൻ ധർമ്മപുത്രരോട് ചോദിക്കുന്നൊരു ചോദ്യം ഒന്നാമത്തെ ചോദ്യം അങ്ങക്ക് ആരാ ധർമ്മപുത്രര് എന്ന് പേരിട്ടത് സിമ്പിൾ ചോദ്യമാണ് ക്വിസ് കോമ്പറ്റീഷൻ ഒന്നുമല്ല ഐ എ എസ് ലെവല് കാരണം ഭീഷ്മരെ കൊന്നത് ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തിയിട്ട് ദ്രോണാചാര്യരെ കൊന്നത് അങ്ങ് മകൻ മരിച്ചു എന്ന് നുണ പറഞ്ഞ് കർണനെ കൊന്നത് രഥത്തിന്റെ ചക്രം താഴത്തേക്ക് പോയപ്പോൾ അഭിമന്യുവിനെ കൊന്നു എന്ന ജസ്റ്റിഫിക്കേഷനിൽ കൊന്നു എവിടെയെല്ലാമാണ് ഹേ ധർമ്മപുത്ര അങ്ങ് അധർമ്മം കാണിച്ചത് എത്ര ഉജ്ജ്വലമായി പറയാൻ വേദവ്യാസൻ ആ വരികളൊന്നും മാറ്റിക്കളഞ്ഞില്ല ചാർവാകൻ പറയുന്നതിന് സ്വാതന്ത്ര്യം കൊടുത്ത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഭാഷാഭാഷ്യം എട്ടാം വോളിയത്തില് ഏതാണ്ട് പതിനെട്ട് വരികളിലൂടെ ചാർവാകൻ വിരല് ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്ന അനവധി ചോദ്യങ്ങളുണ്ട് ഇത് മുഴുവനും കേട്ടതിന് ശേഷം ധർമ്മപുത്രര് പുറകിലുള്ള അസ്ത്രമെടുത്ത് ചാർവാകനെ ചെയ്യാനൊന്നും പോയില്ല എഴുന്നേറ്റ് നിന്ന് ശ്രീകൃഷ്ണനോട് പറഞ്ഞു ശ്രീകൃഷ്ണ ഈ ചാർവാക ബ്രാഹ്മണൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാ ഞാൻ ചെയ്തതെല്ലാം കൊലച്ചതിയാണ് അതുകൊണ്ട് എനിക്ക് ധർമ്മപുത്രര് എന്ന് പേരിന് അർഹതയില്ല ഞാൻ രഥത്തിൽ നിന്നിറങ്ങുകയാണ് ഞാൻ കാട്ടിലേക്ക് പോവുകയാണ് തപസ്സിന് എന്നിട്ട് എന്തു ചെയ്യാൻ പോകുന്നു എന്ന് കൃഷ്ണൻ ചോദിച്ചു ഉത്തരം ഉടനെ വന്ന ധർമ്മപുത്രരുടെ ഞാൻ വധിച്ച എല്ലാ സോൾജേഴ്സിന്റെയും എല്ലാ സേനാനികളുടെയും ശ്രാദ്ധം കാട്ടിൽ ചെന്ന് ഞാൻ ഇടാൻ പോവുകയാണ് ശ്രീകൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല ആ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഇരിക്കുന്ന സീനൊന്ന് ആലോചിച്ച് നോക്കുക രഥത്തില് രഥത്തിനെ കുറിച്ച് ആലോചിക്കാൻ വിഷമമുണ്ടെങ്കിൽ കാളവണ്ടിയെ കുറിച്ച് ആലോചിച്ചാൽ മതി ആ കാളവണ്ടിയിൽ ശ്രീകൃഷ്ണൻ ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്തിരിക്കുക ആ സമയത്താണ് ഭീമൻ പറയുന്നത് എന്താ കൃഷ്ണ നീ ഒന്നും പറയാത്തത് ചേട്ടൻ ഇറങ്ങിപ്പോകുന്നത് കണ്ടില്ലേ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല അങ്ങേർക്ക് ഇറങ്ങിപ്പോകാൻ സ്വാതന്ത്ര്യമുണ്ട് നിയമസഭ അല്ലെങ്കിലും അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ധർമ്മപുത്ര നിന്നോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ചെറിയൊരു കാര്യം എന്താ കാര്യം ഇത്രയും സമയം നീ ആരെയെല്ലാം വധിച്ചോ ആ വധിച്ചതിൻ്റെ പാപം നിന്നെ ബന്ധിച്ചിട്ടില്ല അതിന് കാരണം നീ വധിച്ചത് ഹസ്തിനപുരം രാജ്യത്തിൻ്റെ ശത്രുക്കളെയാണ് ക്ഷത്രിയനായ നീയ ക്ഷിതിത്രാണം എന്ന ധർമ്മത്തില് ഒരു ക്ഷത്രിയ ധർമ്മം രാഷ്ട്രത്തിന് നേരിട്ട അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്ത് നശിപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് കാർഗിലിൽ യുദ്ധം ചെയ്ത നീയ കാർഗിലിൽ വന്ന മനുഷ്യരെ നിന്റെ രാഷ്ട്രത്തിന്റെ ശത്രുക്കളായി കണ്ട് നീ അവരെ വെടിവെച്ച് കൊന്നപ്പോൾ നിനക്ക് കിട്ടിയത് പരമവീരചക്രം എറണാകുളത്തെ ജോസ് ബ്രദേഴ്സ് ജംഗ്ഷനില് നീ ആരെയെങ്കിലും കുത്തിക്കൊന്നാൽ അപ്പൊ നിനക്ക് കിട്ടുന്നത് പരമവീരചക്രമായിരിക്കില്ല അപ്പൊ കാർഗിലിൽ കൊന്നത് മനുഷ്യരെ അല്ലേ കാർഗിലിലും കൊന്നത് മനുഷ്യരെ ജോസ് ബ്രദേഴ്സിന്റെ മുമ്പിൽ കൊന്നത് മനുഷ്യനെ അല്ലേ ജോസ് ബ്രദേഴ്സിന്റെ മുമ്പിൽ കൊന്നത് മനുഷ്യനെ അപ്പൊ നരഹത്യാപാപം വേണ്ടേ നരഹത്യാപാപം വേണ്ട അത് തിയറട്ടിക്കൽ ധർമ്മശാസ്ത്ര പ്രകാരം രണ്ട് സ്ഥലത്തും നരഹത്യാ പാപം വരും അപ്ലൈഡ് ധർമ്മശാസ്ത്ര പ്രകാരം രാഷ്ട്രത്തെ രക്ഷിക്കാൻ കർമ്മപ്രതിജ്ഞ എടുത്തിരിക്കുന്ന ധാർമ്മികർക്ക് രാഷ്ട്രത്തിനെതിരെ അച്ഛൻ മുമ്പിൽ വന്നാലും അമ്മ മുമ്പിൽ വന്നാലും സഹോദരൻ വന്നാലും ആചാര്യൻ വന്നാലും അടിച്ചു തെറിപ്പിക്കണം എന്ന നീതിശാസ്ത്രം ഭാരതത്തിലുണ്ട് which is nothing but applied നീതിശാസ്ത്ര വൈ ഇറ്റ് ഈസ് സോ ഒരു കുടുംബത്തിന്റെ ഛിദ്രതയ്ക്ക് മകൻ കാരണമാകുമെങ്കിൽ ആ മകനെ നശിപ്പിച്ച് കുടുംബം രക്ഷിക്കുക ഒരു സമൂഹത്തിന്റെ ഛിദ്രതയ്ക്ക് ഒരു കുടുംബം കാരണമാകുമെങ്കിൽ ആ കുടുംബത്തെ വൈപ്പ് ഔട്ട് ചെയ്ത് സമൂഹത്തെ രക്ഷിക്കുക ഒരു രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് ഒരു സമൂഹം എതിര് നിൽക്കുന്നു എങ്കിൽ ആ സമൂഹത്തെ വൈപ്പ് ഔട്ട് ചെയ്ത് രാഷ്ട്രത്തെ രക്ഷിക്കാൻ പറഞ്ഞ ധർമ്മശാസ്ത്രം ഈ നാട്ടിൽ ഉണ്ടായിരുന്നതാണ് ചാണക്യ നീതിസാരം വായിച്ചാൽ അഞ്ച് ശ്ലോകത്തിലൂടെ അത് പറയുന്നുണ്ട് അത് ശ്രീകൃഷ്ണന്റെ ധർമ്മശാസ്ത്രമാണ് ആ സമൂഹത്തെ വൈപ്പ് ഔട്ട് ചെയ്യാൻ ശ്രീകൃഷ്ണൻ ഓർഡർ കൊടുത്തതാണ് നീ ഇത്രയും ചെയ്തത് ഹേ ധർമ്മപുത്ര ഇനി നീ അവർക്ക് ശ്രാദ്ധവും പിണ്ടവും കർമ്മവും പതിനാറടിയന്തരവും വർത്താനാണ് പോകുന്നത് എങ്കിൽ നീ എന്തിനാണ് ഇവരെ കൊന്നത് എന്നൊരു ചോദ്യം വരുന്നു വെറുതെ ശ്രാദ്ധമിടാനാണോ കൊന്നത് അങ്ങനെയാണെങ്കിൽ നിനക്ക് ലക്ഷ്യം രാഷ്ട്ര നന്മയല്ല സന്യാസമായിരുന്നു മനുഷ്യരെ കൊന്ന് ആചാര്യനെ കൊന്ന് പിതാമഹനെ കൊന്ന് നീ സന്യാസത്തിന് പോയി എങ്കിൽ ആ സന്യാസം കൊണ്ട് പതിനാറ് ജന്മം നീ ശ്രാദ്ധമിട്ടാലും ഇവർക്കാർക്കും മോക്ഷവും കിട്ടില്ല നിന്റെ പാപം പ്രായശ്ചിത്തമാവുകയുമില്ല just see how Lord Krishna combined the applied Dharma Shastra with the Nitishara and with the responsibility of a king. അതാണ് ശ്രീകൃഷ്ണൻ എത്ര ഉജ്ജ്വലമായിട്ട് ഭഗവത്ഗീത മുഴുവനും കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞുകൊടുത്തു യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഹസ്തിനപുരത്ത് ഒരു വലിയ റൗണ്ട് ടേബിളിൽ ഇരുന്നു കൊണ്ട് ഈ ധർമ്മപുത്രരും ശ്രീകൃഷ്ണനും മറ്റെല്ലാവരും ചായ കുടിക്കുകയാണ് അന്ന് ചായയില്ല വേറെന്തോ ആണ് ആ ചായ കുടിക്കുന്ന സമയത്ത് ധർമ്മപുത്രർ ശ്രീകൃഷ്ണനോട് പറഞ്ഞു ഹേ കൃഷ്ണ യുദ്ധം കഴിഞ്ഞു ഹസ്തിനപുരം സ്വതന്ത്രമായി ഇപ്പൊ നമുക്ക് ധാരാളം ലിഷർ ടൈം ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നീ അർജുനനോട് കുരുക്ഷേത്ര ഭൂമിയിൽ ഉപദേശിച്ച സർവ ഭഗവത്ഗീത ഉപദേശവും ഞാനിപ്പോ വെറുതെ ഇരിക്കുകയാണ് ഇപ്പൊ നീ എന്നോട് ഉപദേശിക്കണം അപ്പൊ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഭഗവത്ഗീത കപ്പലണ്ടി നിന്നുകൊണ്ടുമ്പോ ഇരിക്കുമ്പോഴത്തേക്ക് ഉപദേശിക്കാനുള്ളതൊന്നുമല്ല ഭഗവത്ഗീത ഉപദേശിക്കാൻ ഒരു സമയമുണ്ട് സന്ദർഭമുണ്ട് അത് കത്തുന്ന ക്രൈസിസിനെ നേരിടാനുള്ളതാണ് ഭഗവത്ഗീത അത് മഴ ചെരിഞ്ഞു പെയ്യുന്ന മാതിരി ധർമ്മക്ഷേത്രേ ഗുരുക്ഷേത്രേ സമവേദായുയുത്സവ അങ്ങനെ ശനി രണ്ടാം ഭാവത്തിൽ ഇരിക്കുന്നവർ ചൊല്ലുന്ന മാതിരി ചൊല്ലേണ്ടതല്ല ഭഗവത്ഗീത ഭഗവത്ഗീതയ്ക്ക് കത്തുന്ന സ്പിരിറ്റ് ഉണ്ടാകണം ആ വാക്ക് നെഞ്ചത്ത് കയറുന്ന രീതിയിൽ വേണം ഭഗവത്ഗീത അപ്പൊ പിന്നെ ധർമ്മപുത്രര് ചോദിച്ചു പിന്നെ നീ ധർമ്മശാസ്ത്രത്തില് കുരുക്ഷേത്ര ഭൂമിയിൽ പറഞ്ഞതൊക്കെ എങ്ങനെയാ എനിക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് മുഴുവനും അക്യുമുലേറ്റ് ചെയ്ത ജീവിത പരിചയം രാഷ്ട്രതന്ത്രത്തിന്റെ പരമകാഷ്ട ധർമ്മനീതിസാരത്തിന്റെ അപ്ലൈഡ് ബ്രാഞ്ച് ധർമ്മനീതിസാരത്തിന്റെ തിയറട്ടിക്കൽ ബ്രാഞ്ച് ഇതെല്ലാം അറിയാവുന്ന ഒരു പാർട്ടി ഗംഗാതീരത്ത് ഡൺലപ്പ് ബെഡിൽ കിടക്കുന്നുണ്ട് അവന്റെ അടുത്ത് ചെന്ന് ഹേ ധർമ്മപുത്ര നീ പോയി ചോദിക്ക എങ്ങനെയാ ധർമ്മശാസ്ത്രം പഠിക്കേണ്ടതെന്ന് അപ്പോഴാ ധർമ്മപുത്രർ പറയുന്നത് കൃഷ്ണ നീയും കൂടി റെക്കമെൻഡേഷൻ എന്റെ കൂട്ടത്തിൽ വരണം അവിടെ ഗംഗാതീരത്ത് പോയിട്ട് രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ഭീഷ്മരോട് ചോദിക്കാൻ തയ്യാറാണ് അവിടെ ചെന്ന് ശ്രീകൃഷ്ണൻ ഇവരെ കൊണ്ടുപോയി ഒന്ന് ആലോചിച്ചു നോക്കാം ആ ശ്രീകൃഷ്ണന് അവിടെ വെച്ച് ഭഗവത്ഗീതയോ ലിഷർ ടൈം ഉള്ളത് കൊണ്ട് അതിനപ്പുറമോ ഉപദേശിക്കാമായിരുന്നു നിങ്ങൾ ആരും നമ്മളും ഒരു കാരണവശാലും ആ അനവസരത്തില് ഒരുവനും ഉപദേശം കൊടുക്കരുത് അവസരത്തില് ഒരുവനും ഉപദേശം കൊടുക്കാതെയും ഇരിക്കരുത് ഇതാണ് അപ്ലൈഡ് ശ്രീകൃഷ്ണാസ് ലോജിക് ആ ശ്രീ അവിടെ വെച്ച് കൊടുത്തില്ല പകരം മറ്റൊന്ന് ചൂണ്ടിക്കാണിച്ചു ആ ചൂണ്ടിക്കാണിച്ചത് എന്തിന്റെ ബേസിസില് എക്സ്പീരിയൻസിന്റെ ബേസിസില് അവിടെ ചെന്നപ്പോൾ ധർമ്മപുത്രക്കൊരു സംശയം ഈ ശരശയ്യയിൽ കിടക്കുന്ന പാർട്ടി ഞാൻ രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ പോയി വല്ല പണിയുണ്ടെങ്കിൽ നോക്കണോ എന്ന് പറഞ്ഞാലോ ഇല്ല അങ്ങനെ പറയില്ല അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ താൻ തന്റെ പണി നോക്കുക അല്ലാണ്ട് വേറെ എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു രണ്ടുപേരും അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ആ ഭീഷ്മര് ശരശയ്യയിൽ കിടന്ന് ശ്രീകൃഷ്ണനെ അർച്ചിക്കുകയാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലി ഏതാ ധ്യാനമന്ത്രം क्षीरोधन्नत्प्रदेशे शुचिमणिविलसत् सैकतैर्मौक्तिकानाम् आलाक्लृप्तास्तनस्तस्पडिगमणिनिभै मौक्तिकै मण्डिताङ्गः शुभ्रैरभ्रैरतभ्रैरुपरिविरचितै मुक्तपीयूषवर्षैरानन्दीनप्रिया तरिनलिनगदा भूपादौ यस्य नाभिर्व्यदसुरनिरश्चन्द्रसूर्य सुरनिरश्चन्द्रसूर्येत्रे कर्णावाशा முகமபிதகனோ யஸ்ய வாஸ்தேயமப்திஹ அந்தஸ்தம் யஸ்ய விஸ்வம் சுரநரகோ கோபிகந்தர்வ தைத்யை சித்ரம் ரம் ரம்யமேதம் திரிபுவன விபுஷம் விஷ்ணுமீஷம் நமாமி சாந்தாகாரம் புஜகசயனம் பத்மநாபம் சுரேஷம் விஸ்வாதாரம் விஸ்வாகாரம் ககனசதிருஷம் மேகவர்ணம் சுபாங்கம் லக்ஷ்மீகாந்தம் கமலநயனம் யோகி ஹிருத்யானு ഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാദം മേഘശ്യാമം വീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോദ്ഭാസിതാംഗം പുണ്യോപേരും പുണ്ടരീകായദാക്ഷം വിഷ്ണു വന്ദേ സർവലോകൈകനാദം ശങ്കചക്രം സകിരീടകുണ്ടലം സവീതവസ്ത്രം സരസീരുഹേക്ഷണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കത്തുന്ന രീതിയിൽ വിഷ്ണു സഹസ്രനാമം പറയാണ് അത് ആ ഭീഷ്മരുടെ ശബ്ദത്തിൽ ഒന്ന് കേൾക്കണം വിശ്വം വിഷ്ണുവ ഭൂതഭവ്യഭവത് പ്രഭോ ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവച്ച ഇത് മുഴുവനും ഞാൻ പറഞ്ഞ നിങ്ങളുടെ എല്ലാവരുടെയും ബസ് അതുകൊണ്ട് അത്രയും ഞാൻ പറയുന്നില്ല ആ വിഷ്ണു സഹസ്രനാമം മുഴുവനും ചൊല്ലി കയ്യിൽ പൂവില്ല വെറുതെ ഭീഷ്മര് നെഞ്ചു തൊട്ട് ശ്രീകൃഷ്ണൻ അർപ്പിക്കുകയാണ് അതൊക്കെ ശ്രീകൃഷ്ണനോട് പറയാണ് കൃഷ്ണ അങ്ങയുടെ വിശ്വരൂപം ഒന്ന് കാണണം എന്താ വിഷമം ഭീഷ്മ പിതാമഹ ഒന്ന് ബന്ധം ആലോചിച്ചു നോക്കുക ഈ ശ്രീകൃഷ്ണനാണ് തന്നെ എങ്ങനെയാ കൊല്ലേണ്ടതെന്ന് ചോദിക്കാൻ രണ്ടെണ്ണത്തിനെ കൂട്ടിക്കൊണ്ടുപോയത് ആ കൊന്ന താഴ്ത്തേക്ക് ഇട്ടതും ശ്രീകൃഷ്ണനാ ആ ശ്രീകൃഷ്ണനോട് വൈരാഗ്യമില്ല ആ ശ്രീകൃഷ്ണന് ഭീഷ്മരോടും വൈരാഗ്യമില്ല ലോകത്തിൽ എവിടെയെങ്കിലും ബിൻലാദൻ പുറത്തേക്ക് വന്നാൽ അമേരിക്കയിലെ നാല് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇപ്പൊ തീരും ശത്രുത്വം മനസ്സില് പക്ഷെ ഇവിടെ അതില്ല ഇവിടെ ശാന്തത അടിച്ച് താഴെയിട്ട് ശരശയ്യയിൽ കിടന്നപ്പോഴും പുഷ്പാർച്ചന നടത്താൻ സന്നദ്ധനായ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഭീഷ്മരെ കാണുമ്പോഴാണ് ഈ രാഷ്ട്രത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകേണ്ടത് കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് ബോംബെയിൽ ചെന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഞാൻ അവിടുത്തെ മാനേജ്മെന്റ് സ്റ്റുഡൻസിനോട് ബോംബെ യൂണിവേഴ്സിറ്റിയിലെ മാനേജ്മെന്റ് സ്റ്റുഡൻസിനോട് പറഞ്ഞു മരിക്കുന്നതിന് മുൻപ് സമയം കിട്ടുമെങ്കിൽ ഗംഗാതീരത്ത് കിടന്നുകൊണ്ട് മാനേജ്മെന്റ് പ്രിൻസിപ്പിളിന്റെ അവസാനത്തെ വാക്കുവരെ ഇരുന്നൂറ്ററുപത് പേജുകളില് ഓരോ വാക്കും പൊക്രാനിലിട്ട ആറ്റം ബോംബ് മാതിരി ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ പറഞ്ഞ ആ ഭീഷ്മരുടെ ഭീഷ്മോപദേശം ഒന്ന് നിങ്ങൾ പഠിക്കണം അവിടെ നിന്ന ultra modern M B A student ultra modern subject കൈകാര്യം ചെയ്തവര് ഈ ലെക്ചർ തീർന്നപ്പോൾ വിറങ്ങലിച്ചിരിക്കുന്നത് കണ്ടു ഞാൻ വിചാരിച്ചു ഞാൻ വല്ല അബദ്ധവും പറഞ്ഞോന്ന് അത് കഴിഞ്ഞ് പ്രിൻസിപ്പൾ എഴുന്നേറ്റ് എന്ന് പറയാ we feel ashamed sir why sir so because this land of Mahabharata we have never heard about ഭീഷ്മോപദേശ ഭീഷ്മോപദേശം കേട്ടിട്ടില്ല കഷ്ടം ആ ഭീഷ്മോപദേശം കേട്ടാൽ അതിന്റെ പതിനഞ്ചു വരി പറഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ തിന്നുന്നവർ വെജിറ്റേറിയൻ ആകും ആ ദിവസം ഭീഷ്മർ പറഞ്ഞ വരി മാത്രം പറഞ്ഞാൽ മതി കാസറ്റിലിട്ടൊന്ന് മലയാളത്തിൽ കേൾപ്പിച്ചാൽ മതി പിന്നെ അവൻ വെജി നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കില്ല അത് മുതൽക്ക് അവസാനത്തെ വാക്ക് വരെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ പറഞ്ഞ ആ ഭീഷ്മർ ഒരൊറ്റ ശ്ലോകത്തിലൂടെ ഒരു രാജാവിന്റെ കപ്പാസിറ്റി പറഞ്ഞു രാജാവിന്റെ മാത്രമല്ല ഈ ഹാളിനകത്തിരിക്കുന്ന ഓരോരുത്തരും ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു ആറ് ക്വാളിറ്റി അപ്പോഴാണ് ഭീഷ്മര് ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുത്തത് ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമവും ഷടേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേ ഈ വരിക്ക് തുല്യമായിട്ട് ഒരു എന്റർപ്രീണർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമും നടക്കില്ല ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇത് പറയാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊഫസറും ഇല്ലാത്തത് കൊണ്ട് അങ്ങേര് ജീവിതത്തിൽ ഇത് ബൈഹാർട്ടാക്കില്ല കാരണം ഈ ആറ് ക്വാളിറ്റി സ്റ്റുഡൻസിനോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന്റെ ഒരെണ്ണമെങ്കിലും ഇങ്ങേരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഉദ്യമം എന്റർപ്രീണർഷിപ്പ് സാഹസം അർത്ഥം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ഏത് വെല്ലുവിളിയെയും നേരിടാനുള്ള ചങ്കൂറ്റം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമം ആ പരാക്രമം എന്ന് പറയുന്നത് തലശ്ശേരിയിലും കണ്ണൂരും നടക്കുന്നതല്ല നേരെ മുമ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുഷ് ചെയ്ത് അവരെ എടുത്ത് തെറിപ്പിച്ച് മുമ്പോട്ട് പോകാനുള്ള ചങ്കൂറ്റം ഈ ആറ് ക്വാളിറ്റി എവിടെയുണ്ടോ ധർമ്മപുത്ര ദൈവം തത്ര പ്രകാശയേത് കോൺവേഴ്സ് തിയറം അല്ല ഭീഷ്മർ പറഞ്ഞത് ദൈവാനുഗ്രഹമുള്ള സ്ഥലത്ത് ഈ ആറ് ക്വാളിറ്റി ഉണ്ടാവുമെന്ന് പറഞ്ഞില്ല അപ്ലൈഡ് മാനേജ്മെന്റ് അതാണ് ആറ് ക്വാളിറ്റി എവിടെ ഉണ്ടോ അവിടെയേ ദൈവാനുഗ്രഹം ഉണ്ടാകുള്ളൂ ചിലപ്പോ ചിലര് പറയുന്നത് കേൾക്കാം ഭാരതം അഹിംസയുടെ രാജ്യമാണ് എന്ന് ഭാരതം അഹിംസയുടെ രാജ്യമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ